السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد വളരെ ദീർഘനേരം ജക്കാത്ത് സംബന്ധമായ ഗഹനമായ ചർച്ച നടത്തുകയും പിന്നീട് ചോദ്യകർത്താക്കളുടെ വിവിധങ്ങളായ ചോദ്യങ്ങൾക്ക് വിശദമായ രീതിയിൽ മറുപടി നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ട എം ടി എം ടി ഉസ്താദിന് കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു അള്ളാഹു സുബാനഹുവത്താല അർദ്ധരാത്രിക്ക് ശേഷവും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള ഈ സേവനത്തെ വിശുദ്ധമായ റമദാനിന്റെ ഈ പുണ്യമേറിയ രാത്രിയിൽ പരിപൂർണമായ പുണ്യം നിറഞ്ഞ ഒരമലായി അള്ളാഹു സുബാനഹുവത്താല കബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഒരിക്കൽ കൂടി എല്ലാ നന്ദിയും കടപ്പാടും ക്ലാസ് റൂമിന്റെ പേരിൽ അറിയിക്കുകയാണ് അതുപോലെ തന്നെ അത് ശവിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ ചോദിച്ചും ചർച്ചയിൽ പങ്കെടുത്തുമൊക്കെ ഒരുപാട് നേരം പഠിക്കാൻ വേണ്ടിയുള്ള താല്പര്യത്തോടുകൂടെ ഇരുന്ന പഠിതാക്കൾക്കും ക്ലാസ് റൂമിലെ മറ്റു എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു അള്ളാഹു സുബാനുഭൂത്താല നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഇത് സ്വീകരിക്കട്ടെ വളരെ മഹത്തായ ഒരു സേവനമാണ് കേരള ഇസ്ലാമിക് ക്ലാസ് റൂം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രമുഖരായ പണ്ഡിതന്മാരെ കൊണ്ട് ഇതുപോലുള്ള ഗഹനമായ വിഷയങ്ങൾ നമുക്ക് സംസാരിപ്പിക്കാനും ചർച്ച ചെയ്യിപ്പിക്കാനും സാധിക്കുക എന്നുള്ളത് തന്നെ മറ്റു ക്ലാസ് റൂമിൽ നിന്ന് റൂമുകളിൽ നിന്നൊക്കെ നമ്മുടെ ക്ലാസ് റൂമിനെ ഭിന്നമാക്കുകയാണ് അള്ളാഹു സുബാനഹുവത്താല ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾക്ക് എന്നും നേതൃത്വം നൽകാൻ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് എല്ലാവിധ കഴിവുകളും നൽകി അതിൻ്റെ അണിയറ ശില്പികളെ അള്ളാഹു സുബാനഹുവത്താല സഹായിക്കട്ടെ എന്ന് ഈ പാതിരാത്രിയിൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് നമ്മുടെ എല്ലാവരുടെയും എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബാനഹുവത്താല കഴുകി ശുദ്ധീകരിക്കുകയും അവൻ്റെ പെട്ട് ജീവിക്കാൻ തുടർന്നുള്ള കാലയളവിൽ നമ്മളെയൊക്കെ അവൻ തൗഫീക്ക് നൽകി തുണക്കുകയും ചെയ്യട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ആയത്ത് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് കൂടിയ ആയത്തുകളാണ് പലിശയെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഈ ആയത്തിൽ അള്ളാഹു സുബാനഹുവത്താല ഇവിടെ നടത്തുന്നത് വളരെ വിശാലമായി ഈ ആയത്തുകളിൽ അള്ളാഹു സുബാനഹുവത്താല പലിശയുടെ ദോഷവശങ്ങളും അത് അതിൽ പെടുന്നവരുടെ ഭഗവാക്കാകുന്നവരുടെ ശിക്ഷകളും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്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 أموالكم لا تظلمون ولا تظلمون وإن كان ذو عسرة فنظرة إلى ميسرة وأن تصدقوا خير لكم إن كنتم تعلمون واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون صدق الله العظيم ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്നല്ല യായുഹല്ലദീന ആമനു ആമനുത്തക്കുല്ലാഹ വദറൂമ ബക്കിയ മിനരിബ എന്നിടം മുതലാണ് സാധാരണഗതിയിൽ നമ്മൾ ചർച്ച ചെയ്യാറുള്ള അള്ളാഹുവിൻ്റെ നിതാ വിളി ഇവിടെ നടക്കുന്നത് അതിൻ്റെ മുമ്പുള്ള രണ്ട് മൂന്ന് ആയത്തുകൾ വിഷയസംബന്ധിയായതുകൊണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിന് അനിവാര്യമായതുകൊണ്ടാണ് അവിടെ മുതൽ തുടങ്ങുന്നത് അല്ലദീന യക്കുലൂന റിബ പലിശ തിന്നുന്നവർ ലാ യക്കൂമൂന അവർക്ക് എഴുന്നേറ്റു നിൽക്കാൻ സാധിക്കില്ല ഇല്ലാക്കമാ യക്കൂമുല്ലതി യതഹബത്ത് ഹുഷൈത്വാനു മിനൽ മസ് പൈശാചിക ബാധയേറ്റ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയല്ലാതെ ദാലിക്ക അതിന്റെ കാരണം അന്നഹും കാലു അവർ പറഞ്ഞു എന്നതാണ് ഇന്നമൽ ബയോ മെസുലൂർ രിബ നിശ്ചയം കച്ചവടം പലിശ പോലെ തന്നെയാണ് അല്ലെങ്കിൽ പലിശയും കച്ചവടം പോലെ തന്നെയാണ് എന്ന് അവർ പറഞ്ഞു അള്ളാഹു സുബാനഹുവത്താലയാണെങ്കിലോ അഹല്ലാഹുൽ ബൈ അവൻ കച്ചവടത്തെ ഹലാലാക്കിയിട്ടുണ്ട് വഹറമൽ റിബ റിബയെ അവൻ നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അള്ളാഹു നിഷിദ്ധമാക്കിയ റിബയെ അള്ളാഹു ഹലാലാക്കിയ കച്ചവടത്തോട് തുല്യപ്പെടുത്തി പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹു സുബാനഹുവത്താല അവർക്ക് നൽകുന്ന ശിക്ഷയാണ് മുകളിൽ സൂചിപ്പിച്ചത് ഫമൻ ജാഅഹു റബ്ബിഹി അപ്പോൾ ആർക്കെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള ഉപദേശം എത്തിയിട്ടുണ്ടെങ്കിൽ അഥവാ പലിശ അള്ളാഹു സുബാനഹുവത്താല നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നുള്ള അറിവ് ഒരാൾക്ക് കിട്ടിയ ശേഷം ഫന്തഹ അങ്ങനെ അവൻ പലിശയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു എന്നാൽ ഫലഹു അമ്രുഹു ഇലല്ല അഥവാ കഴിഞ്ഞ കാലത്ത് അവൻ വാങ്ങിയതെല്ലാം അവന് ഉപയോഗിക്കാവുന്നതാണ് അമ്രുഹു ഇലല്ല അവന്റെ കാര്യം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുകയുമാണ് അതിന്റെ രക്ഷ കുറിച്ച് അള്ളാഹു സുബാനഹുവത്താല തീരുമാനമെടുക്കുന്നതാണ് ഒമൻ ആദ വീണ്ടും അവൻ പലിശയിലേക്ക് മടങ്ങിയാൽ അള്ളാഹു സുബാനഹുബത്താല പലിശയെ നിഷിദ്ധമാക്കിയ വിവരം അവൻ മനസ്സിലാക്കിയ ശേഷം വീണ്ടും അവൻ പലിശയിലേക്ക് മടങ്ങൽ അത്ത ആളുകൾ അസ്ഹാബുന്നാരി അവർ നരകാവകാശികളാണ് ഹും ഫിഹ ഖാലിദൂൻ അവർ അതിൽ ശാശ്വതരായി വസിക്കേണ്ടി വരികയും ചെയ്യും എംഹക്കുല്ലാഹുരിബ റിബ അള്ളാഹു സുബാനഹുവത്താല പലിശയെ നശിപ്പിച്ചു കളയുന്നതാണ് ദാനധർമ്മങ്ങളെ അവൻ വളർത്തുകയും ചെയ്യും വല്ലാഹു ലാ യൊഹിബു കുല്ല കഫാരിൻ അസീം നിഷേധികളും അധർമ്മകാരികളുമായ ആളുകളെ അള്ളാഹു സുബാനഹുവത്താല ഇഷ്ടപ്പെടുകയില്ല ഇന്നല്ലദീന ആമനു വ അമിലു വ വ നിശ്ചയമായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നിസ്കാരം നിലനിർത്തുകയും നിർബന്ധദാനം അഥവാ ജക്കാത്ത് കൊടുത്തുവീട്ടുകയും ചെയ്തവർ അജുറുഹും എന്തൽ ജീവിക്കണം അള്ളാഹുവിനെ ഭയപ്പെട്ടു ജീവിക്കണം വതറു മാ ബക്കിയമിന റിബ പലിശയിൽ നിന്ന് അവശേഷിക്കുന്നതിനെ നിങ്ങൾ ഒഴിവാക്കുകയും വേണം ഇൻ കുന്തും മുഅ്മിനീൻ നിങ്ങൾ സത്യവിശ്വാസം പുൽകിയവരാണെങ്കിൽ ഇല്ലം തഫ്അലു നിങ്ങൾ അങ്ങനെ ചെയ്യാൻ സന്നദ്ധരല്ലെങ്കിൽ ഫഅ്ദനു ബിഹർബിൻ വറസൂലിഹി അള്ളാഹു സുബാനഹൂവത്ത അവന്റെ പ്രവാചകനും നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക വഇൻ തുബുത്തും നിങ്ങൾ പശ്ചാത്തപിക്കുകയാണെങ്കിൽ ഫലക്കും റുഊസു അംവാലിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മൂലധനം അനുവദനീയമാണ് ഉപയോഗിക്കാവുന്നതാണ് അഥവാ നിങ്ങൾ പലിശക്ക് കൊടുത്ത പൈസ എത്രയാണോ എങ്കിൽ ആ കൊടുത്ത പൈസ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാവുന്നതാണ് അതിന്റെ പലിശ വാങ്ങിക്കാൻ പാടില്ല ലാ തള്ളലിമൂന അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അഥവാ നിങ്ങൾ കൊടുത്ത നിങ്ങളുടെ മൂലധനം തിരിച്ചു വാങ്ങിക്കുമ്പോൾ ലാ തള്ളലിമൂന നിങ്ങൾ ആരെയും അക്രമിക്കുന്നില്ല ഒലാ തുള്ളലമൂൻ നിങ്ങളൊട്ട് അക്രമിക്കപ്പെടുന്നും ഇല്ല വൈൻകാനതു ഉസ്രത്തിൻ നിങ്ങൾ പലിശക്ക് കൊടുത്തയാൾ അത് തിരിച്ചു തരാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തയാളാണെങ്കിൽ ഫനദിറത്തുൻ ഇല മൈസറ അവന് സാമ്പത്തിക ശേഷി വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കണം വൻ തസദ്ദക്കു ഹൈറുല്ലക്കും അവന് നിങ്ങൾ അത് മൊത്തമായി വിട്ടുകൊടുക്കൽ നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാണ് നിങ്ങൾക്ക് കൊടു നിങ്ങൾ കടമായി കൊടുത്ത പൈസ തിരിച്ചു തരാൻ അവന് സാധിക്കുന്നില്ലെങ്കിൽ സാധിക്കുന്ന കാലം വരെ നിങ്ങൾ കാത്തിരിക്കണം അല്ലെങ്കിൽ ആ കൊടുത്ത പൈസ അവന് ധർമ്മമായി ദാനമായി നിങ്ങൾ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമാണ് ഇൻ കുന്തും തവലമൂൻ നിങ്ങൾ കാര്യം മനസ്സിലാക്കുന്നവരാണെങ്കിൽ ഒത്തക്കൂ യൗമൻ തുർജ ഫീഹി ഇലല്ലാ നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക ആ ദിവസത്തിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ വ്യക്തമാക്കപ്പെടുന്നതാണ് തുറന്നു കാണിക്കപ്പെടുന്നതാണ് ആയതുകൊണ്ട് അന്ന് നിങ്ങൾ വഷളാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് നിങ്ങൾ ആ ദിവസത്തെ ഭയപ്പെടുക കുല്ലു നഫ്സിമ്മ കസബത്ത് ലാ ആ ദിവസത്തിൽ എല്ലാവർക്കും ഓരോ ആളുകളും അവരവർ പ്രവർത്തിച്ചതിന്റെ മുഴുവൻ പ്രതിഫലവും പരിപൂർണമായി ലഭിക്കുന്നതാണ് നൽകപ്പെടുന്നതാണ് അവർ ഒട്ടും തന്നെ അക്രമിക്കപ്പെടുകയില്ല അഥവാ ഭൗതിക ജീവിതത്തിൽ ഓരോരുത്തരും ചെയ്ത നന്മ തിന്മകളുടെ യഥാർത്ഥത്തിലുള്ള പ്രതിഫലം നന്മക്ക് നന്മയായും തിന്മക്ക് തിന്മയായും അന്ന് നൽകപ്പെടും നന്മ ചെയ്ത ഒരാൾക്കും അതിന്റെ പ്രതിഫലം ലഭിക്കാതെ അള്ളാഹുത്താല അവനെ അക്രമിക്കുകയില്ല ആയത്തിന്റെ നേരെയുള്ള അർത്ഥമാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് അല്ലദീന യക്കുലൂന രിബ ലാ യക്കൂമൂന ഇല്ലാക്കമ യക്കൂമുല്ലതി യതഹബത്തുഹു ഷൈത്വാനു മിനൽ മസ് ഈ ആയത്തിൽ അള്ളാഹു സുബാനഹുവത്താല പറയുന്നത് കേവലം അന്ന ബൈന രിബ ഒ ബൈന സദക്കത്തി മുനാസബത്തുമ്മിൻ മിൻ ജിഹത്തി തവാദ് ഇവിടെ പലിശയും ധർമ്മവും ആണ് പറയുന്നത് ഒന്ന് പലിശ മറ്റൊന്ന് ദാനം പലിശയും ദാനവും അത് രണ്ടും തമ്മിലൊരു ബന്ധമുണ്ട് എന്താണ് ബന്ധമെന്ന് ചോദിച്ചാൽ പരസ്പര വൈരുദ്ധ്യ ബന്ധം എന്നതിനെക്കുറിച്ച് പറയാം വൈരുദ്ധ്യ ബന്ധമുണ്ട് അത് രണ്ടും തമ്മിൽ എന്താണ് ആ വൈരുദ്ധ്യ ബന്ധം എന്ന് പറഞ്ഞാൽ അന്ന സ്വതക്കത്തെ ഇബാറത്തുൻ അൻ മാലി അൻ തൻഖീസിൽ മാലി ബി സബബി അംദില്ലാഹി ബിദാലിക്ക ദാനം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അവന്റെ സമ്പത്തിൽ നിന്ന് അവൻ മറ്റുള്ളവർക്ക് നൽകുക വഴി ആ സമ്പത്തിനെ കുറക്കലാണ് അവന്റെ ഉള്ള സമ്പത്തിനെ മറ്റുള്ളവർക്ക് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരത്തിൽ തന്റെ ധനത്തിൽ വർധനവുണ്ടാക്കുന്നതാണ് രിബ അപ്പോ ഒന്ന് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മുതല് ചുരുക്കുന്നതും മറ്റൊന്ന് അള്ളാഹു വിലക്കിയതോടുകൂടി ആ വിലക്കിയ വിലക്ക് സ്വീകരിക്കാതെ അവന്റെ മുതലിൽ വർധനവുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പൊ ഒന്ന് ചുരുക്കുന്നു വയുർബി സ്വതക്കാത്തി ദാനധർമ്മങ്ങളെ അള്ളാഹു താല വളർത്തുകയും ചെയ്യും ഇവിടെ സത്യത്തിൽ പലിശ ഒരാൾ വാങ്ങുക വഴി അവന്റെ സമ്പത്തിൽ പ്രത്യക്ഷമായി വർധനവുണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നാൽ ദാനധർമ്മം നൽകുക വഴി പ്രത്യക്ഷത്തിൽ അവന്റെ മുതൽ ചുരുങ്ങുകയും ചെയ്യുന്നു ആയിരം ഉറുപ്പിക ആയിരം ദീനാറ് ആയിരം റിയാല് ആയിരം ദിർഹം ഒക്കെ ഉള്ള ആളുകൾ അതിൽ നിന്ന് അൻപത് ദിർഹം അല്ലെങ്കിൽ അൻപത് ദീനാറ് അല്ലെങ്കിൽ ഏത് നാണയമാകട്ടെ അത് ദാനമായി കൊടുത്തു എന്നാൽ സത്യത്തിൽ അതിൽ നിന്ന് അൻപത് ഇപ്പൊ തൊള്ളായിരത്തി അമ്പതായിരിക്കുകയാണ് പ്രകടമായി കാണുമ്പോൾ ദാനധർമ്മം സമ്പത്തിനെ ചുരുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരാള് ആയിരം ഉറുപ്പിക പലിശക്ക് കൊടുത്താൽ അവന് ആയിരത്തി അൻപത് പലിശയായി അൻപത് അതിൻ്റെ കൂടെ വർധനവുണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ പലിശയോടുകൂടെ പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് വർധനവാണ് ദാനധർമ്മത്തിൽ പ്രകടമായി കാണാൻ സാധിക്കുന്നത് സമ്പത്തിന്റെ കുറവാണ് എന്നാൽ അള്ളാഹുത്താല പറഞ്ഞതാണെങ്കിലോ യംഹക്കുല്ലാഹു റിബ അള്ളാഹുത്താല റിബയെ നശിപ്പിച്ചു കളയും എന്നാണ് വയുർബി സ്വതക്കാത്തി ദാനധർമ്മങ്ങളെ അവൻ വളർത്തുകയും ചെയ്യും എങ്ങനെയാണ് സത്യത്തിൽ അതുണ്ടാകുന്നത് അള്ളാഹു സുബാനഹുവതാല ദാനധർമ്മങ്ങളുടെ പ്രതിഫലം അള്ളാഹുവിങ്കൽ വളർത്തിക്കൊണ്ടിരിക്കും എന്നാൽ പലിശക്ക് കൊടുത്ത ആളുടെ മുതലിലുള്ള ബറക്കത്ത് അള്ളാഹുത്താല നശിപ്പിക്കുകയും ചെയ്യും ദാനധർമ്മങ്ങൾ കൊടുക്കുക വഴി ഭൗതിക ലോകത്ത് അവന്റെ സമ്പത്തിൽ അള്ളാഹുത്താല ബറക്കത്ത് നൽകുകയും പാരത്രിക ലോകത്ത് പ്രതിഫലത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നാൽ പലിശ നൽകുന്നയാള് ഭൗതിക ലോകത്ത് അവന്റെ സമ്പത്തിലെ ബറക്കത്ത് അള്ളാഹുത്താല നശിപ്പിക്കുകയും പാരത്രിക ലോകത്ത് പ്രതിഫലമില്ലെന്നു മാത്രമല്ല പകരമായി അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും അപ്പോൾ അള്ളാഹുത്താല പറഞ്ഞതുപോലെ ദാനധർമ്മങ്ങൾ വളരുന്നു പലിശ നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് ലോകത്തും പലിശക്ക് വളർച്ചയില്ല രണ്ട് ലോകത്തും ദാനധർമ്മങ്ങൾക്ക് നമ്മളിവിടെ വളർച്ച കാണുകയും ചെയ്യുന്നു കാരണം ദാനധർമ്മത്തിലൂടെ അള്ളാഹു സുബാനഹുവത്താല അവന്റെ സമ്പത്തിൽ ബറക്കത്ത് നൽകുന്നു എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുവത്താല നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് അല്ലദീന യക്കുലൂനരിബ എന്നാണ് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് പ്രത്യക്ഷത്തിൽ അതിന്റെ അർത്ഥം പലിശ തിന്നുന്നവർ എന്നാണ് പക്ഷെ തിന്നോളണം എന്നില്ല ഐ അല്ലദീന യഥാമലൂനരിബ വയംതസൂന ദിമ അന്നാസി പലിശയുമായി ഇടപാട് നടത്തുകയും അത് മുഖേന ആളുകളുടെ രക്തം ഊറ്റിക്കുടിക്കുകയും ചെയ്യുന്നവർ എന്നാണ് അതിന്റെ അർത്ഥം പക്ഷേ താല പറഞ്ഞപ്പോ അബ്ബറ ബി കൗലിഹി യൗക്കുലൂനിബ അനിൽ ഇന്തിഫാഴി ബിഹി ആ പലിശ മുതൽ കൊണ്ട് ഉപകാരം എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അള്ളാഹു സുബാനഹുവത്താല അത് തിന്നുന്നവർ എന്ന് ഇവിടെ പറയുകയാണ് ചെയ്തത് ലി അന്നൽ കാരണം തിന്നുക എന്നുള്ളത് ഗാലിബു ഫിൽ മനാഫി സാധാരണഗതിയിൽ ഒരാള് സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നാമതായി അവന് തിന്നാൻ തന്നെയാണ് അപ്പോ സമ്പാദ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്നാമത്തെ ലക്ഷ്യമായി പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമായി എല്ലാവരും കാണുന്നത് ഭക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹുവത്താല പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകാരെക്കുറിച്ചും പലിശ തിന്നുന്നവർ എന്ന് ഇവിടെ പറയാൻ കാരണം അപ്പോൾ അല്ലദീന യക്കുലൂന രിബ എന്ന് പറഞ്ഞാൽ പലിശ തിന്നുന്നവരെ കുറിച്ചാണല്ലോ എന്ന് പറഞ്ഞ് അതിനെ നിസാരവൽക്കരിച്ചതുകൊണ്ട് കാര്യമില്ല പലിശയുടെ ഇടപാട് നടത്തുന്ന എല്ലാ ആളുകളും അതിൽപ്പെടുന്നു വസവാഉം ഫി മുഴത്തി വൽ ആഹിദു അതിൽ പലിശ കൊടുക്കുന്നവനും പലിശ വാങ്ങുന്നവനും എല്ലാം സമം തന്നെയാണ് അള്ളാഹു സുബാനഹുവത്താല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ കൗലി ജാബിരിൻ മഹാനായ ജാബിർ റതി അള്ളാഹു അൻഹു പറഞ്ഞതായി കാണാൻ സാധിക്കും ഹദീസ് ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കില റിബ വ മൂക്കിലഹു വ കാത്തിബഹു വ ഷാഹിദൈഹി അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലിശ തിന്നുന്നവനെയും അത് തീറ്റുന്നവനെയും അത് എഴുതുന്നവനെയും അതിന്റെ രണ്ടു സാക്ഷികളെയും അള്ളാഹു താല അള്ളാഹുവിന്റെ പ്രവാചകർ ശപിച്ചിരിക്കുന്നു എന്ന് വക്കാല തങ്ങൾ പറഞ്ഞു ഹും സവാ ഉൻ അവരെല്ലാവരും കുറ്റത്തിന്റെ കാര്യത്തിൽ തുല്യരാണ് അപ്പോ പലിശ തിന്നുന്നവർ എന്നതുകൊണ്ട് ഉദ്ദേശ്യം പലിശ കൊടുക്കുന്നവനും വാങ്ങുന്നവനും അതിന്റെ ജോലിയിൽ ഏർപ്പെടുന്ന എല്ലാവരും പലിശയുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെടുന്ന എല്ലാവരും അതിന്റെ ക്ലർക്കും അതിന്റെ അക്കൗണ്ടന്റും അതിന്റെ ടെല്ലറും എല്ലാം അതിൽപ്പെട്ടു എന്നതാണ് ഈ ഹദീത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ നബിസല്ലാഹു അലഹി വസ്ല്ലമ തങ്ങൾ ആക്കിലുരു രിബ മൂക്കിലുഹു എന്ന് പറഞ്ഞു ആക്കിലുരു രിബ എന്ന് പറഞ്ഞാൽ പലിശ പലിശക്ക് കടം കൊടുത്തിട്ട് അതിന് ഫായിദ വാങ്ങിക്കുന്നവൻ അവനാണ് ആക്കില് മൂക്കില് എന്ന് പറഞ്ഞാൽ മറ്റൊരാള് ഈ അത് കൊടുത്തതുകൊണ്ടാണ് കടം വാങ്ങിച്ചയാൾ പലിശ കൊടുത്തതുകൊണ്ടാണ് മറ്റോ തിന്നുന്നത് അതുകൊണ്ട് തീറ്റുന്നവനും പിന്നെ കാത്തിവ് അത് എഴുതുന്നവൻ അതിന്റെ റെക്കോർഡുകൾ ശരിയാക്കുന്നയാള് ഷാഹിദഹി അതിന് സാക്ഷി നിൽക്കുന്നയാളുകൾ അപ്പൊ ഇവരെല്ലാവരും പ്രതിഫല ശിക്ഷയുടെ കാര്യത്തിൽ തുല്യരാണ് ഈ ഇടപാടിൽ എല്ലാവരും പങ്കാളികളാണ് എന്ന് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അതുകൊണ്ട് അല്ലദീന യൗക്കുൽബ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്നു ലായക്കൂമൂന അവർ എഴുന്നേറ്റ് നിൽക്കുകയില്ല എന്നാണ് പിന്നെ അള്ളാഹു താല തുടർന്ന് പറയുന്നത് അഥവാ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുകയില്ല ഇല്ലാക്കമായ കൂമുല്ലതി യഹബത്ത് ഹുഷൈത്വാനു മിനൽ മസ്സി പൈശാചിക ബാധയേറ്റവൻ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെയല്ലാതെ ഇപ്പൊ ഈ അപസ്മാരമൊക്കെ ഉള്ള ആള് എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിച്ചാൽ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കില്ല അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്ക് വീണുപോകും അതുപോലെയാണ് പലിശ വാങ്ങുന്നവൻ അല്ലെങ്കിൽ പലിശ തിന്നുന്നവൻ അല്ലെങ്കിൽ പലിശ കൊടുക്കുന്നവൻ അവന് നാളെ ആഹ്റത്തിൽ പാരത്രിക ലോകത്ത് അല്ലെങ്കിൽ മഷറിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കില്ല അവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൻ വീണുപോകുന്നതാണ് എന്ന് ഈ ആയത്തിൽ അള്ളാഹു സുബാനഹുവത്താല നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ലാ യക്കൂമൂനമിൻ കുബൂരിഹിം യൗമൽ ഖിയാമ അന്ത്യനാളിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറെന്ന കാഹളത്തിൽ രണ്ടാമത് ഊതി എല്ലാവരും കബറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇവർക്ക് എഴുന്നേൽക്കാൻ സാധിക്കൂല അവരിങ്ങനെ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോഴേക്ക് വീണുപോകും ഇല്ലാക്കമായ യക്കൂമുൽ മസ്റൂമിൻ ജുനൂനിഹി ഭ്രാന്തൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണുപോകുന്നത് പോലെ ഇവരും വീണുപോകുന്നതാണ് അപ്പൊ പിശാജ് ബാധയേറ്റവൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ വീണുപോകുന്നത് പോലെ അന്ത്യനാളിൽ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് പലിശ വാങ്ങുകയോ തിന്നുകയോ അതിന്റെ ഇടപാട് നടത്തുകയോ ചെയ്ത ആളുകൾക്കും എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും അതാണ് അവരുടെ ശിക്ഷ ലായസ്തത്യു അംഷിയ സവിയ നേരെ നടക്കാൻ അവർക്ക് സാധിക്കില്ല തിൽക്ക സീമാഹും യൗറഫൂന ബിഹ എന്തൽ മൗക്കിഫി അള്ളാഹുവിന്റെ കോടതിയിൽ എല്ലാവരും ഹാജരാക്കപ്പെടുന്ന സമയത്ത് മഷറാ വൻസഭയിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ അടയാളം പലിശ പലിശ ഇടപാടുമായി ബന്ധപ്പെട്ടവരുടെ തിരിച്ചറിയാനുള്ള അടയാളം അതായിരിക്കും അവിടെ പല ആളുകൾക്കും പല രൂപത്തിലുള്ള അടയാളങ്ങൾ ഉണ്ടാകുമെന്നാണ് അഷറഫുൽ ഖൽക്ക് റസൂലുല്ലായി സല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളുടെ ഉമ്മത്തായ നമുക്ക് കൈയും കാലും മുഖവുമൊക്കെ വെട്ടിത്തിളങ്ങുന്ന രൂപത്തിൽ പ്രകാശമുണ്ടാകുന്ന അടയാളുണ്ടാകും നബിസല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഉമ്മത്തി സതുദൌന യൗമൽ ഖിയാമത്തി മിൻ ആസാരിൽ എന്ന് എന്റെ സമുദായത്തെ അന്ത്യനാളിൽ കയ്യും കാലും മുഖവുമൊക്കെ പ്രകാശിക്കുന്നവർ എന്നതായിരിക്കും അവരുടെ അടയാളം അങ്ങനെ അവർ വിളിക്കപ്പെടും കയ്യും കാലും മുഖവുമൊക്കെ പ്രകാശിക്കുന്ന സമൂഹം എന്നാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഉമ്മത്തായ നമ്മളെ വിളിക്കപ്പെടുക കാരണം ഉലു ചെയ്തതുകൊണ്ട് ആ ഉലുവിന്റെ അവയവങ്ങളായ കൈയും കാലും മുഖവും ഒക്കെ അതിനൊരു പ്രത്യേകമായ പ്രകാശം മഷറിൽ ഉണ്ടാകുന്നതാണ് മഷറിലാണെങ്കിലോ ഇരുട്ടിന്റെ രംഗമായിരിക്കും ആ ഇരുട്ടിന്റെ രംഗത്ത് ഒലു ചെയ്ത ആളുകൾക്ക് ഇങ്ങനെ അവയവങ്ങൾ പ്രകാശിക്കുന്ന ഒരു നല്ല അടയാളം അവർക്കുണ്ടാകും എന്നിട്ട് നബി അല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞു ആയതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ കയ്യും കാലും മുഖവുമൊക്കെ പരിധി വിട്ട് കുറച്ച് അപ്പുറത്തേക്ക് കയറ്റി കഴുകാൻ സാധിക്കുമെങ്കിൽ അവർ കഴുകിക്കോട്ടെ എന്ന് നബി അല്ലാ അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ അതേപോലെ പലിശ തിന്ന ആളുകളുടെ അടയാളം അവർക്ക് എഴുന്നേൽക്കാൻ സാധിക്കൂല എഴുന്നേൽക്കുമ്പോഴേക്ക് അവരിങ്ങനെ വീഴും എന്നുള്ളതാണ് ഇനിയും അവരെ കുറിച്ച് പറയുന്നുണ്ട് ഹത്തുക്കല്ലഹും ഫതേഹ അവരുടെ അഭിമാനം പിച്ചു ചീന്തിക്കൊണ്ടും അവരെ വഷളാക്കിക്കൊണ്ടും താല ഈ ഒരവസ്ഥയാണ് അവർക്ക് നൽകുക മഹാനായ സയ്യിദുബുരു ജുബൈർ എന്നവർ പറയുന്നു തിൽക്ക അലാമത്തു ആക്കിലിരിബായ ഉമൽ ഖിയാമ പലിശ ഇടപാട് നടത്തിയവർക്ക് അന്ത്യനാളിൽ ഉണ്ടാകുന്ന അടയാളം ഇങ്ങനെയായിരിക്കും അഥവാ എല്ലാവരും മഷറയിലേക്ക് ഇങ്ങനെ നടന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുന്ന വിചാരണ കാത്ത് നിൽക്കുന്ന സമയത്ത് ഇവർക്ക് കബറ് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കൂല അവർ നടക്കുമ്പോഴേക്ക് വീണുകൊണ്ടിരിക്കും മഷറയിൽ വന്ന് എല്ലാവരും നിൽക്കുന്നത് പോലെ അവർക്ക് നിൽക്കാൻ സാധിക്കില്ല അള്ളാഹു താല അവരെ വഷളാക്കുന്നതാണത് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണത് അതായിരിക്കും പലിശ തിന്നവരുടെ അടയാളം എന്ന് മഹാനായ സയ്യിദ് ബിൻ ജുബൈർ എന്നവര് ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുന്നു ദാലിക്ക അങ്ങനെ അവർക്കൊരു ശിക്ഷ കിട്ടാൻ കാരണം ബി അന്നഹും കാലു ഇന്നമൽ ബയോ മിസുലുരിവ അവർ പറഞ്ഞു കച്ചവടവും പലിശ പോലെ തന്നെയാണ് അഥവാ രണ്ടുകൊണ്ടും ലാഭമാണ് ഉണ്ടാകുന്നത് കച്ചവടം ചെയ്താലും ലാഭാണ് പലിശക്ക് കൊടുത്താലും ലാഭാണ് കിട്ടുന്നത് അതുകൊണ്ട് കച്ചവടത്തെയും പലിശയെയും അവർ തുല്യപ്പെടുത്തി പറഞ്ഞു സമമാക്കി പറഞ്ഞു സത്യം എന്താണ് അള്ളാഹുത്താല ഹലാലാക്കിയ കച്ച അള്ളാഹുത്താല ഹറാമാക്കിയ പലിശയെ അവർ ഹലാലാക്കി എന്നതാണ് ഇതിന്റെ കാരണം അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ എഴുന്നേൽക്കാൻ സാധിക്കാതെ വീഴുന്നതും നടക്കാൻ സാധിക്കാതെ വരുന്നതും തുല്യപ്പെടുത്തി അതിനെയും ഹലാലാക്കാൻ ശ്രമിച്ചു എന്നതാണ് അപ്പൊ താല ഹറാമാക്കിയതിനെ അവർ ഹലാലാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ശിക്ഷയാണിത് എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസറുകൾ പറയുന്നു കൗലിഹിം അവരുടെ വാക്കുമാണ് അതിന്റെ കാരണം പലിശ കച്ചവടം പോലെ തന്നെയാണ് ഫലിമാതായ കൂനു ഹറാമൻ പിന്നെ എന്തിനാണ് അള്ളാഹു താല ഈ പലിശ മാത്രം ഹറാമാക്കിയത് പലിശ കൊണ്ടും ലാഭാണ് കിട്ടുന്നത് കച്ചവടം ചെയ്താലും ലാഭാണ് കിട്ടുന്നത് പിന്നെ എന്താണ് അള്ളാഹു താല പലിശയെ ഹറാമാക്കിയത് അല്ലെങ്കിൽ എന്തിനാണ് അത് ഹറാമാണെന്ന് പറയുന്നത് രണ്ടും ആണ്ട് ഹലാലാക്കിക്കൂടെ എന്ന് പലിശയുടെ ആളുകൾ പറഞ്ഞു എന്നതാണ് ഇവിടെ അവരുടെ ഇത്തരത്തിലുള്ള ശിക്ഷക്ക് കാരണം എന്ന് മഹാനായ ഇമാം റാസി അടക്കമുള്ളവർ അതിനെ വിശദീകരിച്ചതായി കാണുന്നു സിൽക്കും വാഹിദിൻ അവർ പലിശയെയും കച്ചവടത്തെയും ഒരേ നൂലിൽ കോർക്കാനാണ് ഒരേ ചരടിൽ കോർക്കാനാണ് ശ്രമിച്ചത് അത് രണ്ടും ലാഭമുണ്ടാക്കി തരുന്നുണ്ടല്ലോ എന്ന കാര്യത്തിൽ ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് അവർ പലിശയെയും കച്ചവടത്തെയും ഒരു ചരടിൽ കോർക്കാൻ ശ്രമിച്ചു ഇസ്തിഹലാലൻ അങ്ങനെ അവർ അള്ളാഹുത്താല ഹറാമാക്കിയ പലിശയെ ഹലാലാക്കാൻ ശ്രമിച്ചു കച്ചവടത്തെ ഹലാലാക്കിയതുപോലെ ഹദീസിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തന്നെ അഹിൽ ജാഹിലിയത്തി ജാഹിലിയ കാലത്തുള്ള ആളുകൾ കാന അഹദുഹുമിത ഹല്ല മാലുഹു ഗരീമിഹി ഒരാൾ മറ്റൊരാൾക്ക് കടം കൊടുത്ത ശേഷം അവധിയെത്തുന്ന സമയത്ത് കൊടുത്തയാൾ കടം തിരിച്ചു ചോദിക്കുന്ന സമയത്ത് വാങ്ങിയ ആള് പറയാറുണ്ടായിരുന്നു സിദിനി ഫിൽ അജലി അസീദുക ഫിൽ മാൽ നീ അവധി കുറച്ചും കൂടെ നീട്ടിത്തരണം ഞാൻ എനിക്ക് എന്തെങ്കിലും കൂടുതൽ തരാം എന്ന് പറയാറുണ്ടായിരുന്നു അപ്പൊ കടം കൊടുത്തയാള് അവന്റെ കടം കൊടുത്ത കടം വാങ്ങിയ വ്യക്തിയോട് അവധിയെത്തുമ്പോൾ കടം കൊടുത്ത പൈസ തിരിച്ചു ചോദിക്കുന്ന സന്ദർഭത്തിൽ അത് വാങ്ങിയവൻ പറയും നീ കുറച്ചും കൂടെ എനിക്ക് അവധി നീട്ടിത്തരുക ഞാൻ നിനക്ക് പൈസ കൂടുതലായി തരാം എന്ന് പറയാറുണ്ടായിരുന്നു ഫയഫ് അലാനി അങ്ങനെ അത് രണ്ടുപേരും യോജിച്ചുകൊണ്ട് അവരങ്ങനെ ചെയ്യാറുമുണ്ടായിരുന്നു വയക്കൂലാനി സവാഉൻ സിയാദ ഫി അവലിൽ ബയ ഔ ഇന്ദൽ മഹല്ലി ലിഅജലി അവർ പറയാറുണ്ടായിരുന്നു കച്ചവടമായാലും പലിശ ആയാലും ലാഭം കിട്ടിയാൽ മതിയല്ലോ എന്ന് പറയാറുണ്ടായിരുന്നപ്പോൾ അള്ളാഹു സുബാനഹുവത്താല അതിനെ നിഷേധിച്ചുകൊണ്ട് പറയുകയാണ് റിബ അവർ പറഞ്ഞതിനെ നിഷേധിച്ചുകൊണ്ട് അള്ളാഹു സുബാനഹുവത്താല യഥാർത്ഥത്തിലുള്ള വിധി പ്രഖ്യാപിച്ചു അഹല്ലാഹുൽ ബൈ ആ വഹർറമർ റിബ കച്ചവടത്തെ അള്ളാഹുത്താല അനുവദിച്ചിട്ടുണ്ട് ഹലാലാക്കിയിട്ടുണ്ട് ഹർറമരിബ പലിശയെ അവൻ നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട് ഐ അഹല്ലാഹുൽ ബൈ ആലിമാ ഫീഹി മിൻ തബാദുലിൽ മനാഫിഇ وحرم الربا لما فيه ഫാദിഹി ബിൽ ഫർദി വൽ والمجتمع കച്ചവടം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഉപകാരം കിട്ടുന്നുണ്ട് ഒരാളെയും അക്രമിക്കുന്നില്ല അക്രമിക്കാതെ തന്നെ അവിടെ ഉപകാരം പരസ്പരം കൈമാറുകയാണ് ചെയ്യുന്നത് എന്നാൽ പലിശ അങ്ങനെയല്ല അത് ഒരാൾക്ക് നേട്ടമുണ്ടാകുമ്പോൾ മറ്റുള്ളവനെ യഥാർത്ഥത്തിൽ ആക്രമിച്ചുകൊണ്ടാണ് ഇവൻ നേട്ടം കൊയ്യുന്നത് അതുകൊണ്ട് അത് വ്യക്തിയിലും സമൂഹത്തിലും വളരെ വലിയ ദൂഷ്യഫലം ഉണ്ടാക്കുന്നു എന്നതുകൊണ്ട് അത് രണ്ടും സമപ്പെടുത്താൻ സാധിക്കില്ല لأن കാരണം പലിശക്ക് വാങ്ങിയ ആൾ അത് കൊടുക്കാനാകുമ്പോഴേക്ക് വളരെ വലിയ രീതിയിലുള്ള അധ്വാനവും അങ്ങനെ അവന്റെ അധ്വാന ഫലത്തിന്റെ വലിയ ഒരു ഭാഗം അവൻ കടം മേടിച്ച ആൾക്ക് കൊടുക്കേണ്ടി വരികയും ചെയ്യുന്ന വലിയ ഒരു ദുരവസ്ഥ അവിടെ ലഭിക്കുന്നു ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബാനഹുവത്താല അതിനെ നിഷിദ്ധമാക്കിയത് ഫമൻ ജാഅഹു മൗഇലത്തും മിർ റബ്ബിഹി ഫന്തഹ ഫലഹു മാ സലഫ് ആയതുകൊണ്ട് ആർക്കെങ്കിലും അള്ളാഹുവിൽ നിന്നുള്ള ഉപദേശം ലഭ്യമായ ശേഷം പലിശ ഹറാമാണ് എന്നുള്ള അള്ളാഹുവിന്റെ സന്ദേശം എത്തിയ ശേഷം ഫന്തഹ അവൻ പലിശയിൽ നിന്ന് വിരമിക്കുകയും ചെയ്താൽ ഫലഹൂമാ സലഫ ഐ മംബലഹു നഹിയുല്ലാഹി ഫന്തഹ അനിത്ത ഫലഹൂമാ മല്ലാ കബുല എന്നാൽ നിഷിദ്ധമാക്കുന്നതിന്റെ മുമ്പ് അവൻ മേടിച്ചതെല്ലാം അവന് ഉപയോഗിക്കാവുന്നതാണ് അനുഭവിക്കാവുന്നതാണ് അള്ളാഹുവിന്റെ നിരോധനം വന്നതിന്റെ ശേഷം അവൻ അതിൽ ഇടപാട് നടത്താൻ പാടില്ല എന്നേ ഉള്ളൂ അതിന്റെ മുമ്പ് ഉള്ളതെല്ലാം അവന് അനുഭവിക്കാവുന്നതാണ് അമ്രുഹു ഇലല്ലാ ഐ അമ്രുഹു മൗക്കൂലുൻ ഇലല്ലാഹി അവന്റെ കാര്യങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇൻഷാ അള്ളാഹു അഫാ ആക്കബഹു അള്ളാഹു താല ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് മാപ്പു ചെയ്തേക്കാം അല്ലാത്ത പക്ഷം അവനെ ശിക്ഷിക്കുകയും ചെയ്തേക്കാം പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന അല്ലെങ്കിൽ പലിശ വാങ്ങിക്കാൻ പാടില്ല എന്നുള്ള അള്ളാഹുവിന്റെ കൽപ്പന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അറിയിപ്പ് അള്ളാഹുവിന്റെ മൗഇലത്ത് ലഭ്യമായ ശേഷവും ഒമൻ ആദ അതിലേക്ക് ആരെങ്കിലും തിരിച്ചു പോയാൽ അവർ നരകാവകാശികളാണ് ഹും ഫിഹ ഖാലിദൂൻ അവർ അതിൽ ശാശ്വതരായി കഴിയുകയും ചെയ്യേണ്ടി വരും ഐ ഒമൻ ആദ ഇലത്ത ആമുലി ബിർജിബ വസ്തഹല്ലഹു ബാദ തഹരീമില്ലാഹിലഹു ഫഹുവ മിനൽ മുഹല്ലദീന ഫീ നാരി ജഹന്നമ അള്ളാഹു താല പലിശ നിഷിദ്ധമാക്കിയ ശേഷവും വീണ്ടും പലിശ ഇടപാടിലേക്ക് അവൻ തിരിച്ചുപോയാൽ അത് ഹലാലാണ് എന്ന ചിന്താഗതി കൊണ്ടു നടക്കുകയും ചെയ്താൽ അവൻ നരകത്തിൽ ശാശ്വതമായി കഴിയേണ്ടി വരുന്നതാണ് അള്ളാഹുതാല കാത്തുരക്ഷിക്കട്ടെ ഇമാം സാലബി എന്നവരുടെ സനതോടുകൂടി ഇമാം ബഹ്വി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹാനായ അബൂ സയ്യിദുൽ ഖുദരി റതി അള്ളാഹു അൻഹുവിനെ തൊട്ട് റസൂലുല്ലാഹി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇസ്രാഇന്റെ സംഭവം വിവരിക്കുമ്പോൾ നബ്സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഫന്തല കബി ജിബിരിലു ഇലാ റിജാലിൻ കസീരിൻ ജിബിരിൽ അലൈഹിസ്സലാം ആ ഇസ്രാ മീറാജിന് എന്നെ ആകാശാരോഹണം നടത്തിയ ദിവസത്തിൽ എന്നെ ചില ആളുകളുടെ അടുക്കലേക്ക് കൊണ്ടുപോയി ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കുല്ലു റജിലിൻ ബൈത്തിൽ ലഹ്മി ഓരോരുത്തരും അവരുടെ വയറ് വലിയ വീട് പോലെയാണ് അവരുടെ വയറ് മാത്രം കണ്ടാൽ അതൊരു വീടാണെന്ന് തോന്നിപ്പോകും അത്രക്കുമാത്രം വലിയ വയറന്മാരായിരുന്നു അവർ മുൻലദ്ദീന അല ആലി ആലു ഔനിന്റെ വഴിയിൽ അവരിങ്ങനെ ഒന്നിനുമേലെ ഒന്നായിട്ട് കിടക്കുകയാണ് ഫിർഔനിന്റെ ഫറോവയുടെയും അവന്റെ അനുയായികളുടെയും ഫറോവയും അവന്റെ അനുയായികളും പോകുന്ന നടക്കുന്ന വഴിയിൽ ഈ വലിയ വയറന്മായ വയറന്മാരായ ആളുകൾ ഒന്നിനുമീതെ അവരുടെ മറ്റൊന്നിനെ മറ്റൊരു വയറ് ഒന്നിനുമീതെ മറ്റൊന്ന് കയറ്റി വെച്ചിട്ട് അവരിങ്ങനെ അവിടെ കിടക്കുകയാണ് അവർക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല ആലു ഫിറൌന നാരി ഉദുവൻ വാഷിയ ഫിറൌനിന്റെ ആളുകളാണെങ്കിലോ അവരെ ദിവസവും രാവിലെയും വൈകുന്നേരവും നരക നരകത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും അത് കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും അപ്പൊ നരകത്തിന്റെ ശിക്ഷ ഭാഗികമായി അവർ മഷറിൽ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് فإذا أحس بهم أصحاب تلك ال- آه، فيقبلون مثل الإبل الملهومة ആലു ഫിർഔൻ ഫിർഔനിന്റെ ആളുകൾ വിശപ്പ് കൊണ്ട് വെറി പൂണ്ട ഒട്ടകത്തെ പോലെ കടന്നു വരുന്നതാണ് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കരിമ്പും തോട്ടത്തിൽ ആന ഇറങ്ങിയതുപോലെയാണ് ആലു ഫിറൌൻ ഫിറൌനിന്റെ അനുയായികൾ മഷറയിൽ ഈ നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവര് വരിക വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് കിട്ടിയതൊക്കെ കണ്ട് തിന്നുകയും അതുപോലെ തന്നെ അവിടെ കാണുന്ന കല്ലും മരവുമെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോവുക അങ്ങോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും അവരുടെ അവസ്ഥ അതായിരിക്കും ഫിറൌനിന്റെ അനുയായികൾ കണ്ടതെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും അവർ അവരുടെ അവസ്ഥയുണ്ടാവുക അങ്ങനെ ഈ വയറന്മാരായ ആളുകൾ അവർ പോകുന്ന വഴിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാകും കിടക്കുന്ന സമയത്ത് ഈ ഫിറൌനിന്റെ അനുയായികൾ വരുന്നത് ഈ വയറന്മാരായ ആളുകൾക്ക് മനസ്സിലായാൽ കാമു അവരെഴുന്നേൽക്കാൻ ശ്രമിക്കും ഫതമീലുബിഹിം ബുത്തൂനുഹും പക്ഷേ അവർ എഴുന്നേൽക്കുമ്പോൾ അവരുടെ വയറ് അവിടെ തന്നെ വലിയ ഭാരമുള്ളതായി തൂങ്ങുകയും അങ്ങനെ അവർക്ക് എഴുന്നേൽക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും ഫയസ്ര ഊന അങ്ങനെ അവർ അവിടെ തന്നെ വീഴുന്നതാണ് യഖൂമു അഹദുഹും പിന്നെയും ഒരു അവരിൽ ഒരാൾ എഴുന്നേൽക്കാൻ ശ്രമിക്കും ഫയമീലുബിഹി ബത്തുനുഹു ഫയസ്രവു അവന്റെ വയറ് താഴോട്ട് തൂങ്ങുകയും അങ്ങനെ അവൻ എഴുന്നേൽക്കാൻ സാധിക്കാതെ വയറിന്റെ കനം കൊണ്ട് അവിടെ തന്നെ അവൻ വീഴുകയും ചെയ്യും ഫലായസ്തൂനായിബ്രഹു അയ്യബ്രഹു നിന്ന് എഴുന്നേൽക്കാനോ മാറി നിൽക്കാനോ അവർക്ക് സാധിക്കില്ല ഹത്തായും ആലു ഫിർ ഔന അങ്ങനെ ഫിറൌന്റെ അനുയായികൾ അവരെ വലയം ചെയ്യും അങ്ങനെ അവരെ കല്ലും മരവും ഒക്കെ തട്ടി ഇട്ടുകൊണ്ടു പോകുന്നത് പോലെ അവരുടെ മേലിലും ഫിറൌനിന്റെ അനുയായികൾ താണ്ഡവമാടിക്കൊണ്ടാണ് മുഖബിലീനവ മുതുബിലീന നരകത്തിലേക്ക് പോകുന്ന കൊണ്ടുപോകുന്ന സമയത്തും തിരിച്ചു പോരുന്ന സമയത്തും ഫിറൌനിന്റെ അനുയായികൾ അവരെ ചവിട്ടി മതിച്ചു കൊണ്ടുപോകും ഫദാലിക അദാബുഹും ഫിൽ ബർസഖി ഇതാണ് ബർസഖിൽ അവരുടെ ശിക്ഷ അഥവാ അള്ളാഹു സുബാനഹുവ ആല ദുന്യാവിന്റെയും പാരത്രിക ലോകത്തിന്റെയും ഇടക്ക് അള്ളാഹു സുബാനഹുവത്താല അവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ അവസ്ഥയാണ് ഇവിടെ വിശദീകരിച്ചത് നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിറാജിന്റെ രാത്രിയിൽ ജിബിലി അലൈഹി ഇസ്ലാമിനോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഈ സംഭവത്തിലൂടെ നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചതായി മഹാനായ അബൂ സഹീദുൽ ഖുദരി റതിയല്ലാഹു അൻഹു പറഞ്ഞതായി മാം ബഹുവി റിപ്പോർട്ട് ചെയ്യുന്നത് എന്നിട്ട് നബി സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞു ആലു ആലു അബദ അല്ലാഹുവേ അന്ത്യനാൾ നീ സംഭവിപ്പിക്കല്ലേ അന്ത്യനാൾ ഇപ്പൊന്നുണ്ടാകല്ലേ എന്നിങ്ങനെ ഫിറൌനിന്റെ അനുയായികൾ പറഞ്ഞുകൊണ്ടിരിക്കും കാരണം അവർക്കറിയാം ആല ഫിർഔന അദാബ് അന്ത്യനാൾ അടുത്താൽ ഇതിലേറെ ഗൗരവമേറിയ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത് എന്നവർ മനസ്സിലാക്കിയതുകൊണ്ട് അന്ത്യനാള് വരാതിരിക്കട്ടെ എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും വയോമതക്കൂമു സാത്തു അന്ത്യനാൾ അടുക്കുമ്പോൾ അന്ത്യനാൾ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സംഭവിക്കുമ്പോൾ അത് ഹിലു ആല ഫിർ ഔന ഔനിന്റെ അനുയായികളെ നിങ്ങൾ കടത്തിവിടുക അശദ്ദൽ അദാബ് കഠിനമായ ശിക്ഷയിലേക്ക് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു പൊൽത്തു നബിസല്ലാ അലൈഹി തങ്ങൾ പറയുകയാണ് ഞാൻ ജിബിരിലിനോട് ചോദിച്ചു യാ ജിബിരിയിൽ മൻഹ ഉലായി ആരാണ് ഈ കൂട്ടർ ആരാണ് ഈ കൂട്ടർ എന്ന് പറഞ്ഞപ്പോ കാലാ ജിബിരിൽ അലൈഹി ഇസ്ലാം എന്നോട് പറഞ്ഞു റിബ ഇവരാണ് പലിശ തിന്നുന്നവർ പലിശ തിന്നിരുന്നവരാണിവർ ലാ ഇല്ലാ കമാ ശൈത്വാനു മിനൽ മസ് പൈശാചിക ബാധ ഏറ്റവൻ എഴുന്നേൽക്കാൻ സാധിക്കാത്തതുപോലെ പലിശ തിന്നവനും പലിശയുമായി ഇടപാട് നടത്തിയവനും എഴുന്നേൽക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുമെന്ന് നബിസല്ലാഹു അലഹി വസല്ലമ തങ്ങളോട് ജിബിരിൽ അലൈഹിസ്സലാം പറഞ്ഞതായി ഈ ഹദീസ് നമുക്ക് വിശദീകരിച്ചു തരുന്നു അപ്പോ പലിശത്തുന്ന ആളുകളുടെ ബർസഹി ലോകത്തുള്ള മരണത്തിന് ശേഷം അന്ത്യനാൾ അടുക്കുന്നതിന്റെ ഇടക്കുള്ള അവരുടെ ശിക്ഷാവിധിയാണ് ഈ ഹദീസിലൂടെ ജിബിലി അലൈഹി സ്വലാം നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ അത് സഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തതായി മഹാനായ അബൂ സയ്യിദുൽ ഖുദരി റളിയല്ലാഹു എന്ന് പറയുന്നത് അഥവാ ബർസഹി ലോകത്ത് ഫിറൌനിന്റെ അനുയായികളെ നരകം നരകത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും രാവിലെയും വൈകുന്നേരവും ഇത് തുടർന്നു കൊണ്ടിരിക്കും അത് അവർക്കുള്ള ശിക്ഷയാണ് അങ്ങനെ അവരെ കൊണ്ടുപോകുന്ന സമയത്ത് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പൊറുതിമുട്ടിയ ഒട്ടകം കിട്ടിയതെല്ലാം തട്ടിമാറ്റുകയും കിട്ടിയതെല്ലാം കടിച്ചു തുപ്പുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് ഫിർഔനിന്റെ അനുയായികൾ ആ പോക്കുവരവിൽ അവരുടെ അവസ്ഥയുണ്ടാവുക അങ്ങനെ പോകുമ്പോൾ അവരുടെ വഴിയിലാണ് വയറന്മാരായ ഈ ആളുകൾ കിടക്കുന്നത് അവർക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല ഫിറൌനിന്റെ അനുയായികളുടെ വരവ് മനസ്സിലാക്കിയ അവർ ആ വഴിയിൽ നിന്ന് എഴുന്നേറ്റ് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് എഴുന്നേൽക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും ഒരാൾ എഴുന്നേൽക്കുമ്പോൾ അയാൾ വയറ് താഴോട്ട് തൂങ്ങുകയും ആ വയറിന്റെ ഭാരം കൊണ്ട് അവൻ എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയും അവസ്ഥയുമാണ് ഉണ്ടാവുക അവരുടെ പോകുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും അങ്ങനെ അവരുടെ ചവിട്ടും തൊഴിയുമേറ്റുകൊണ്ട് അവരുടെ താണ്ഡവങ്ങൾക്കെല്ലാം സഹിച്ചുകൊണ്ട് അതെല്ലാം പൊറുതിമുട്ടിക്കൊണ്ടാണ് ഈ വയറന്മാരായ ആളുകൾ ആ വഴിയിൽ കിടക്കുക എന്ന് നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നിട്ട് അതാണ് ബർസഹി ലോകത്തുള്ള അവരുടെ ശിക്ഷ എന്ന് നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു അപ്പോ ഇനി മഷറിലും അവിടെ നിന്നങ്ങോട്ട് നരകത്തിലുമൊക്കെയുള്ള ശിക്ഷ അത് ഈ ഹദീസിൽ വിശദീകരിച്ചിട്ടില്ല അതിനേക്കാൾ ഗൗരവമേറിയതാണ് എന്നതിൽ സംശയമില്ല അള്ളാഹു സുബാനഹുവത്താല പലിശയുമായി ഇടപെടുന്നതിന് തൊട്ട് അവന്റെ മഹത് പതിലുകൊണ്ട് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ സഹോദരങ്ങളിൽ ആരെങ്കിലുമൊക്കെ പലിശയിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് കരകയറാനുള്ള തൗഫീഖ് അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ആത്മാർത്ഥമായി ഈ പാതിരാവിൽ റബ്ബുലിസത്തായ തമ്പുരാനോട് ദുആ ചെയ്യുകയാണ് അർഹമുറാഹിമായ നാദ ഞങ്ങളിൽ ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടുകാരിൽ ആരെങ്കിലും ഈ എന്നെ ശവിക്കുന്ന സഹോദരി സഹോദരന്മാരിൽ ആരെങ്കിലും അത്തരത്തിലുള്ള പലിശ ഇടപാടുകളിൽ പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് രക്ഷ നൽകണേ തമ്പുരാനെ ഇത്തരത്തിലുള്ള അതാവിന് അവരെ പാത്രീഭവിപ്പിക്കരുതേ തമ്പുരാനെ അവർക്ക് എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാമ്പത്തിക സ്ഥിതി അനുവദിച്ചു കൊടുക്കണേ റഹ്മാനെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്യുകയാണ് അള്ളാഹുത്താല കബൂൽ ചെയ്യട്ടെ അതുപോലെ തന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി കൂട്ടത്തിൽ നടത്തുകയാണ് ബാങ്കുകളിലൊക്കെ ജോലി ചെയ്യുന്ന സഹോദരന്മാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹദീത്തിൽ ആക്കിലഹു വ മൂക്കിലഹു വ കാത്തിബഹു വ ഷാഹിദൈഹി എന്ന് പറഞ്ഞത് ബാങ്കുകളിൽ ജോലി ചെയ്യുന്ന ആളുകളെ കൂടി ബാധിക്കുന്നതാണ് അവർ പറ്റുന്നത് ശമ്പളം മാത്രമാണല്ലോ എന്ന് പലരും ന്യായീകരിക്കാറുണ്ട് സത്യത്തിൽ ആ ശമ്പളം പറ്റുന്നതും അവിടെ ചെയ്യുന്ന ഓരോ ജോലിയും ഇതിന്റെ പരിധിയിൽ വരുന്നതാണ് ചെറുതും വലുതുമായ രൂപത്തിൽ എല്ലാം ഈ പറഞ്ഞ അല്ലദീന യക്കുലൂനരിബ എന്നതിന്റെ പരിധിയിൽ തന്നെയാണ് വരിക എന്ന് സാന്ദർഭികമായി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അത്തരത്തിലുള്ള ഇടപാടുകളിലൊക്കെ ഉള്ള ആളുകൾ ജോലികളിലൊക്കെയുള്ള ആളുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതോടൊപ്പം ഗൾഫ് നാടുകളിലൊക്കെ പ്രത്യേകിച്ച് കാണുന്ന വളരെ വളരെ മോശമായ ഒരു സ്വഭാവമാണ് എല്ലാവരും കടം കൊടുക്കും കടം കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിരിച്ച് അവർക്ക് കിട്ടണം എന്തെങ്കിലുമൊക്കെ തിരിച്ചു കിട്ടണം അങ്ങനെ ഒരു കൂടെയാണ് എല്ലാവരും കടം കൊടുക്കുക പൈസ ഉണ്ടാകും ആരോടും കടം ചോദിച്ചാൽ കിട്ടൂല എന്നിട്ട് പറയും പൈസ ഓൻ്റെ അടുത്തുണ്ട് പക്ഷെ എന്തേലും കൊടുക്കേണ്ടി വരും എന്ന് പറയും അതുതന്നെയാണ് പലിശ അതാണ് വട്ടിപ്പലിശ ആ പലിശയാണ് ഏറ്റവും ഏറ്റവും അപകടകരമായ പലിശ ആ പലിശയിൽ നിന്ന് നമ്മളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പൈസ അത് അള്ളാഹു സുബാനഹുവത്താല ഇവിടെ പറഞ്ഞത് അള്ളാഹുവിന്റെ സന്ദേശം എത്തിയ ശേഷം പിന്നെ ആരെങ്കിലും അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ അവൻ നരകത്തിൽ ശാശ്വതനാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നരകത്തിൽ കാലാകാലം താമസിക്കേണ്ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിവരമില്ലാതെ ചെയ്യുന്നത് പോലെയല്ല ഈ സന്ദേശം മനസ്സിലാക്കിയതിനു ശേഷം ഒമൻ ആദ വീണ്ടും അവൻ പലിശയുടെ ഇടപാട് നടത്തുകയാണെങ്കിൽ ഫൗലായിക്ക സുഹാബുന്നാരി അവർ നരകത്തിന്റെ അവകാശികൾ തന്നെയാണ് ഹും ഖാലിദൂൻ അവരതിൽ കാലാകാലം താമസിക്കേണ്ടിയും വരും ഒരു കാലത്തും അവർക്ക് രക്ഷയുണ്ടാകില്ല എന്ന് അള്ളാഹു സുബാനഹുവത്താല അർത്ഥശങ്കക്കിടയില്ലാതെ വിശദീകരിക്കുകയാണ് ആയതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ ഒരു സഹോദരൻ പറയുന്നു ബാങ്ക് ലോണുണ്ട് വേഗം വീടാൻ ദുആ ചെയ്യണം അള്ളാഹു സുബാനഹുവത്താല ആ സഹോദരൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എത്രയും പെട്ടെന്ന് വഴി തുറന്നു കൊടുക്കട്ടെ എല്ലാ മാർഗങ്ങളും എളുപ്പമാക്കി കൊടുക്കട്ടെ അതുപോലെ ഒരുപാട് സഹോദരന്മാരുണ്ടാകും ഈ ആയത്ത് വളരെയേറെ ഗൗരവമുള്ള ഒരായത്താണ് ഇനിയും അതിനെക്കുറിച്ച് വിശദീകരിക്കാനുണ്ട് സമയം വളരെ വൈകിയതുകൊണ്ട് ഞാൻ തൽക്കാലം ഇന്ന് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇൻഷാ അള്ളാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ ബാക്കി ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു സുബാനഹുല ആല തൗഫീക്ക് നൽകുമാറാകട്ടെ പറഞ്ഞതും കേട്ടതുമൊക്കെ സാലിഹായ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി സ്വീകരിക്കട്ടെ അതോടൊപ്പം ഇത്തരത്തിലുള്ള ഇടപാടുകളിലൊക്കെ ബന്ധപ്പെടുന്ന ആളുകൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അള്ളാഹു സുബാനഹുവത്താല അവർക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഉപ്പര ഉപ്പ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റാണ് എത്രയും പെട്ടെന്ന് അതിൽ നിന്നും പിന്മാറാൻ ദുആ ചെയ്യണം ഉസ്താദെ പ്ലീസ് എല്ലാം കേട്ടിട്ട് പേടിയാവുന്നു ആ പേടി തന്നെ ഈമാനിന്റെ ഭാഗമാണ് അള്ളാഹു സുബാനഹുവത്താല ആ സഹോദരന്റെ ഉപ്പാക്ക് എത്രയും പെട്ടെന്ന് അത്തരത്തിലുള്ള ജോലിയിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് ഹലാലായ സമ്പാദ്യത്തിനുള്ള വഴി തുറന്നു കൊടുക്കട്ടെ അത്തരത്തിലുള്ള സമ്പാദ്യം കൊണ്ടൊക്കെ മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ ആ മക്കൾ ഒരിക്കലും സാലിഹായ മക്കളായി വളർന്നു വരില്ല എന്നാണ് ഹറാമായ മുതൽ തിന്ന് വളരുന്ന മക്കൾ ഒരിക്കലും സാലിഹായ മക്കളായി വലതുൻ സ്വാലിഹുൻ യദൂലഹു എന്ന മക്കളായി വരില്ല എന്നാണ് കാരണം മാ മിനൽ ഹറാമി ഫന്നാറു ഔലാബിഹി സദക്ക റസൂലുല്ലാഹി ഹറാമിൽ നിന്ന് ഹറാമിൽ നിന്ന് മുളച്ചു വന്ന മാംസം അത് നരകവുമായി ഏറ്റവും ബന്ധപ്പെട്ടതാണ് എന്ന് ഹബീബായ റസൂലുല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞതാണ് അപ്പൊ ഹറാമായ മുതൽ തിന്ന് വളർന്നു വന്നവർ നരകത്തിലേക്കുള്ളതാണ് എന്നാ പറഞ്ഞത് അപ്പൊ നരകത്തിലേക്കുള്ളവരൊരിക്കലും സാലിഹ്യങ്ങളായി വരൂല അതുകൊണ്ട് മക്കൾ സ്വാലിഹാകണം എന്നുണ്ടെങ്കിൽ തിന്നാൻ കൊടുക്കുന്നത് ഹലാലാകണം അതുകൊണ്ട് സഹോദരൻ ഉപ്പായെ ഉപദേശിക്കണം ഉപ്പായോട് പിന്മാറാൻ വേണ്ടി സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ആവശ്യപ്പെടണം അതിന്റെ ഗൗരവം ഉപ്പ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഉസ്താദുമാരോട് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ അവസരമൊരുക്കുകയും ഉപ്പായ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യണം അള്ളാഹു സുബാനഹുവത്താല പിന്മാറാൻ ആ ഉപ്പാക്ക് ഉഫീക്ക് നൽകട്ടെ ഹലാലായ സമ്പാദ്യമുണ്ടാക്കാൻ ആ ഉപ്പാക്കും നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ബാങ്കിൽ നിന്ന് വായ്പ എടുത്തവരിങ്ങനെ പി എം ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ അള്ളാഹു സുബാനഹുവത്താല എല്ലാവർക്കും പെട്ടെന്ന് രക്ഷപ്പെടാൻ വഴി തുറന്നു കൊടുക്കട്ടെ എന്നാണ് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് പരമാവധി പരമാവധി എല്ലാവരും വിട്ടുനിൽക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം ഗൾഫുകാരെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും എല്ലാ ആളുകളും അത്തരത്തിലുള്ള ഇടപാടുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നതാണ് നബ്സല്ലാ അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അന്ത്യനാളാകുമ്പോൾ പലിശ എത്താത്ത ഒരു വീടും ഉണ്ടാകില്ല പലിശയുടെ മണം അതിന്റെ കാറ്റ് അതിന്റെ പൊടി എത്താത്ത ഒരു വീടും ഉണ്ടാകില്ല എന്നാണ് അപ്പൊ ഏതെങ്കിലും തരത്തിൽ പലിശ പലിശ അതിനെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് പലിശ ഒരു ജൂത സമ്പ്രദായമാണ് ആദ്യമായി ലോകത്ത് പലിശ ഉണ്ടാക്കിയത് ജൂതന്മാരാണ് എന്ന് കാണാൻ സാധിക്കും അപ്പൊ അതൊരു ജൂത ലോബിയാണ് അതിന്റെ പിന്നിൽ എന്നും പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്നും അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന പ്രമുഖ ബാങ്കുകളുടെ ഒക്കെ പ്രധാനപ്പെട്ട ഘടകമായി വർത്തിക്കുന്നവരും ജൂതന്മാരാണ് എന്നതാണ് വസ്തുത ലോകബാങ്കിലൊക്കെ പിന്നെ അത് കാണാൻ സാധിക്കും ഏതായിരുന്നാലും അതൊരു പലിശ ലോബിയാണ് അതുകൊണ്ട് തന്നെ അതൊരു ജൂത ലോബിയാണ് ഇസ്ലാമിക് ബാങ്കിംഗ് സമ്പ്രദായത്തെ കൊണ്ടുവരുന്നതിനെ ഏറ്റവും കൂടുതലായി എതിർക്കുന്നതും അവർ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹുവിന്റെ മതം എന്നും നല്ല കാര്യങ്ങളാണ് ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് ഈ ആയത്തിലും ആളുകളുടെ നന്മ മാത്രം ലാക്കാക്കിയുള്ള കച്ചവടങ്ങൾ നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള കച്ചവടം അത് നടത്തിക്കൊണ്ട് നിങ്ങൾ എത്രയും സമ്പാദിച്ചോളൂ എന്ന് അൻതറാദിമിങ്കും എന്നാണ് പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള കച്ചവടം അത് നിങ്ങൾ എത്രയും നടത്തിക്കോളൂ മറ്റുള്ളവന്റെ മുതൽ ഹനിക്കാതെ അവന്റെ അവകാശങ്ങൾ ഹനിക്കാതെയുള്ള സമ്പാദ്യത്തിന് ഇസ്ലാം ഒരിക്കലും വിലക്ക് കൽപ്പിക്കുന്നില്ല പക്ഷേ പലിശയുടെ ഒരു ഇനവും അത് ഒരു കക്ഷിയെ എപ്പോഴും തളർത്തുക എന്നുള്ളതല്ലാതെ അത് മുഖേന മറ്റേ കക്ഷി വീർത്ത് വീർത്ത് വരിക എന്നുള്ളതല്ലാതെ ഒരിക്കലും സമമായ ഒരു അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുന്ന അവസ്ഥ പലിശയിൽ ഒരിക്കലും ഉണ്ടാകുന്നില്ല എപ്പോഴും പലിശ കൊടുക്കുന്നയാൾ എപ്പോഴും ആക്രമിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇസ്ലാം അതിനെ കണിശമായി വിലക്കിയിട്ടുള്ളത് അള്ളാഹു വിലക്കിയ കാര്യമാണ് അള്ളാഹു വിലക്കിയ കാര്യമാണ് പലിശ വാങ്ങുന്നവനോട് അള്ളാഹുവും അവന്റെ പ്രവാചകനും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഫഅ്ദനൂ ബിഹർബിൻ അല്ലാഹി വറസൂലിഹി അള്ളാഹുവും അവന്റെ പ്രവാചകനും യുദ്ധം പ്രഖ്യാപിച്ച കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പൊ അള്ളാഹു താലാനോട് യുദ്ധം ചെയ്യാൻ നമുക്ക് ധൈര്യമുണ്ടോ അള്ളാഹുവിനോടുള്ള യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ നമ്മളെടുത്തുണ്ടോ അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാൻ ഏത് നിലക്കാണ് നമുക്ക് സന്നദ്ധരാകാൻ സാധിക്കുക എങ്ങനെയാണ് നമുക്ക് ഒരുങ്ങാൻ സാധിക്കുക എന്ന് എല്ലാവരും ഒന്ന് ചെറിയ രൂപത്തിൽ ആലോചിച്ചാൽ മതി അള്ളാഹു അർത്ഥശങ്കക്കിടയില്ലാതെയാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിന്റെ സന്ദേശമെത്തിയിട്ടും പിന്നെയും പലിശയുമായി ബന്ധപ്പെടുന്നവൻ ബിഹർബിൻ അള്ളാഹി വറസൂലിഹി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവും അവന്റെ റസൂലും അവനോട് യുദ്ധം ചെയ്യുകയാണ് അതവൻ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് യാഹല്ലദീന ആമനു സത്യവിശ്വാസികളെ വദറു മാ ബഖിയ മിനൽ റിബ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള റിബ ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കിക്കോ എന്നാണ് അള്ളാഹു സുബാനഹുവത്താല പറഞ്ഞിട്ടുള്ളത് എല്ലാവർക്കും അള്ളാഹു സുബാനഹുവത്താല തൗഫീക്ക് നൽകട്ടെ പലിശയുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് തലയുരാനുള്ള എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു സുബാനഹുവത്താല എളുപ്പമാക്കി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത് ആ ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു സഹോദരൻ മൈക്കിലേക്ക് വരണം എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തി തൽക്കാലം വിരമിക്കുന്നു വാഹൃദാന അനിൽഹമുല്ലാഹി റബ്ബിലാലമീൻ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി താല വബർക്കാത്തു